الأرض خير من بطنها وإذا كان أمراؤكم شراركم وأغنياؤكم بخلاءكم فأموركم إلى نسائكم فبطن الأرض خير من ظهرها قال رسول الله سألت زماني لما راك عقيما وكنت ولودا للرجال قديما فقال لأني قد كبرت وقد دنا رحيل إلى الأخرى وصرت سقيما ولم يبق في الأولاد إلا حسالة وفارقني من كان قبل كريما إعلموا أمة محمد സ്നേഹമുള്ള സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാനു ഷരീഫിലെ പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അവസാന പത്തിലേക്ക് കടക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നമ്മൾ ഒരു ദീനിയായ സദസ്സിലൂടെ ആ ദീനിയായ സദസ്സിൽ സമ്മേളിച്ച് എന്തെല്ലാം അനുഗ്രഹങ്ങൾ റമലാനിൽ നേടിയെടുക്കാനുണ്ടോ അതെല്ലാം നേടണമെന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് അള്ളാഹു സുബാനുഹുവ താല നമ്മുടെ ഇരുത്തവും കേൾവിയും പറച്ചിലുമെല്ലാം സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ നമ്മുടെ മനസ്സുകളിലുണ്ട് എല്ലാം അള്ളാഹു നമുക്ക് നിറവേറ്റി തെരുമാറാവട്ടെ കച്ചവടം കൃഷി ജോലി യാത്ര എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഹൈറിനെ ബർക്കത്തിന് ഞഴമത്തിനെ നമുക്ക് നൽകുമാറാവട്ടെ നാം ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ അവൻ്റെ ജന്നാത്തുൽ ഫിറുദൌസിലും അള്ളാഹു നമ്മെ നമുക്ക് വേണ്ടപ്പെട്ടവരോടുകൂടെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഇവിടെ ഇന്നലെ മുതൽക്ക് ഈ രീതിയിൽ ഇതിനു മുമ്പ് വേറെ ഒരാളുണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു അപ്പോൾ ഇന്നും നാളെയും ഇന്നലെയുമായി ഒരു മൂന്ന് ദിവസത്തെ ഒരു ചെറിയ പരിപാടി ഒരു ദീനി നസീഹത്തിന്റെ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു എന്നും ഒന്ന് രണ്ട് ദിവസം അതിൽ പങ്കെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളാൽ കഴിയുന്ന ഒരു ശ്രമം എന്നുള്ള നിലയിലാണ് ഇന്ന് നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് ഞാൻ വലിയൊരു ആളനൊന്നും അല്ലെങ്കിലും കൂടിയിട്ട് ആളില്ല ഞാൻ സാധാരണ ഒരു ചെറിയ വിഷമം എനിക്ക് അനുഭവപ്പെടാറുണ്ട് പക്ഷേ ഞാനത് ഗൾഫിൽ വന്നതോടുകൂടി ആൾ കാണുന്നുള്ള ഷർത്ത് മാറ്റിയിരിക്കുകയാണ് പിന്നെ സാധാരണ എൽ എന്ന് പറഞ്ഞാൽ ആൾ കുറവാകുമ്പോൾ കണ്ണ് ചിമ്പിങ്ങാണ്ട് സംസാരിക്കലുണ്ട് അപ്പോൾ അഥവാ കണ്ണ് ചിമ്പി അയാളെന്താ അങ്ങനെ നിങ്ങൾ കരുതരുത് ആളില്ലാത്തുമ്പോൾ പിന്നെ അങ്ങനെ പറയല നല്ലതെന്ന് അതാണെന്ന് ഇടിച്ചാൽ മനസ്സിലാക്കിയാൽ മതി ഇവിടെ <clears throat> ഇന്നലെ ചില ദീനിയായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്നലെ പറഞ്ഞു വിഷയം തീരും വിഷയമല്ലാത്തൊരു വിഷയം ചില കാര്യങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി ഇങ്ങനത്തെ വാതിൽ ഒരേ വിഷയം മാത്രം കേന്ദ്രീകരിച്ച് പറയൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് പിന്നെ എങ്ങനെയായാലും ഒരാളുടെ ഈ പല ആൾക്കാരും പല അഭിരുചിക്കാരുള്ള അത്തരം സദസ്സിൽ ഒരുമിച്ച് കൂടെ എല്ലാവർക്കും പാടെ കണ്ട് ഒരു മനുഷ്യനെ കൊണ്ടും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല അത് ദുന്യാവിൽ നടക്കാത്തൊരു കാര്യം എന്നാ പിന്നെ ഞങ്ങളെ തോലൊക്കെ ചെയ്യലെന്ന് പറഞ്ഞാൽ ഒരു മിനിമം അത്യാവശ്യം എല്ലാവർക്കും ആദ്യം ചിലപ്പോൾ പറയും ബിരിയാണി വയത് പറയുന്നതിന് പറയല് എന്ന് പറഞ്ഞാല് ബിരിയാണി എല്ലാവർക്കും പറ്റും വയസ്സന്മാർ കഴിക്കും ബിരിയാണി അതിൻ്റെ ആ കൊത്തമ്പാലിച്ചപ്പം മറ്റൊക്കെ ഓൾക്ക് ദഹിക്കും എന്ന് പറയും കുട്ടികൾക്കും പറ്റും ചെറുപ്പക്കാർക്ക് അതേ പറ്റുമെന്നൊരു അഭിപ്രായമുണ്ട് ഏതായാലും ശരി ഇങ്ങനെ ഒരു പരിപാടി എന്നുള്ള നിലയിലാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ എല്ലാ നിലയിലും ദീനീ രംഗത്തൊരു മാതൃകാ സ്ഥാപനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചെമ്മാട് ദാറുൽ ഹുദ അക്കാദമിയുടെ ഒരു പ്രചരണവും ഇതിന്റെ പിന്നിലുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാല്ല അവസാനം ഉണർത്താമെന്ന് വാക്ക് നൽകിക്കൊണ്ട് വിഷയത്തിലേക്ക് എൻ്റെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ ജീവിതവും അള്ളാഹു സുബാനഹൂവത്താല പറഞ്ഞതനുസരിച്ച് ഖുറാനിലൂടെ മുസ്ലിമൂൻ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട് വലാത്തമൂത്തുന്ന വാൻ തും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമീകളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്ന് ഇങ്ങനെ ഇസ്ലാമികമായ ജീവിതം നമ്മളിൽ ഉണ്ടാവണം ഇസ്ലാമികമായ മരണവും നമ്മളിൽ ഉണ്ടാവണം ഈ ലോകത്ത് നാം വിജയിക്കണം നാളെ പരലോകത്തും നാം വിജയിക്കണം ഇത് നമുക്ക് സാധ്യമാവണമെങ്കിൽ എന്തൊക്കെ ആവശ്യമാണ് ആരും അറിയാത്തവരെന്നുള്ള നിലയിലല്ല എല്ലാവർക്കും അറിയാം പക്ഷെ അതിന്റെ പ്രായോഗികമായ രൂപങ്ങളിൽ നിന്ന് നാം ഒഴിവായതുകൊണ്ട് ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങൾ അതിങ്ങനെ ഇല്ലാതെയായി കൊണ്ടിരിക്കുന്നു അതിനെ സംരക്ഷിക്കേണ്ടവര് അതിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ആൾക്കാർ പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത്തരം ഒരു സന്ദർഭങ്ങളിലാണ് ദീനിയായ ഉത്ബോധനങ്ങളുടെയും ദീനിയായ നസീഹത്തിന്റെയും പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാനായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഇരുപത്തിമൂന്ന് വർഷക്കാലം നുപൂവത്ത് കിട്ടിയതിനു ശേഷം ജീവിച്ചതിൽ ഏത് നിമിഷങ്ങളെടുത്ത് പരിശോധിച്ചാലും ആ പ്രവാചകന്റെ ഓരോ ചലനങ്ങളും ഒരു ഉപദേശത്തോട് ബന്ധപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും ഈ ഉപദേശം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അവന്റെ ഹൃദയം മരവിച്ചു പോവുക ഉപദേശം കേൾക്കാതെ കുറച്ചു കാലം നടന്നു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം മരവിച്ചു പോകും സംശയിക്കേണ്ടതില്ല അത് മാറണമെങ്കിൽ ഉപദേശം ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇതിനു വേണ്ടി ആര് എങ്ങനെയൊക്കെ സഹകരിക്കുന്നുവോ അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ സ്നേഹിതന്മാരെ <clears throat> മഹാനായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്ത് വന്നുകൊണ്ട് പ്രവാചകൻ നമ്മോട് പറഞ്ഞു ഞാന് ഒരു കാര്യത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി വന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന്റെ ഉദ്ദേശം ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു ഒരു നല്ല ഒരു കെട്ടിടത്തിനെ നിങ്ങൾ മനസ്സിലാക്കുക ആ കെട്ടിടത്തിന്റെ വളരെ ഭംഗിയായ രീതിയിൽ അതിന്റെ സംവിധാനങ്ങളൊക്കെ സംവിധാനിച്ചിട്ടുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും തീർന്നിരിക്കുന്നു പക്ഷേ ഒരു ഭാഗത്ത് ഒരു ഇഷ്ടിക വെക്കാൻ അവിടെ ബാക്കിയുണ്ട് ആ ഇഷ്ടികയായി നിങ്ങൾ എന്നെ മനസ്സിലാക്കണം ആ കെട്ടിടം പൂർണ്ണമാക്കുന്ന വ്യക്തിയായി നിങ്ങൾ എന്നെ മനസ്സിലാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കുന്നു ഏതാകുന്നു ആ പ്രവാചകൻ ഉദ്ദേശിച്ചതായ കെട്ടിടം ഇത് നമുക്കൊന്ന് പരിശോധിക്കാം സഹോദര മനുഷ്യരാണല്ലോ ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഉത്തമ സ്ഥാനമുള്ളവര് ആ മനുഷ്യ സമുദായത്തിന്റെ ആദ്യപിതാവായ മഹാനായ ആദൻ നബി അലിഹിസലാം ഈ ലോകത്തേക്കതാ വന്നുകൊണ്ട് തന്റെ മക്കളോട് പഠിപ്പിക്കാൻ അള്ളാഹു കൽപ്പിച്ചത് പരിശുദ്ധ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ലായിലാഹ ഇല്ലല്ല എന്ന വാക്ക് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ മക്കളായി വരുന്നവർക്ക് നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മഹാനായ ആദൻ നബി സലാമിനോട് റബ്ബുൽ ഇസത്ത് കൽപ്പിക്കുന്നു എന്നിട്ട് നിങ്ങൾ ഓർക്കൂ ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നു മഹാനായ നൂഹ് നബി അലിഹിസലാം ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം എത്രത്തോളം ഖുർആാനിൽ തന്നെ നമുക്ക് ഇരുപത്തഞ്ച് പ്രവാചകന്മാരെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ൂബ് ഹാറൂനും പരിശുദ്ധ ഖുർആാനിൽ തന്നെ ഇരുപത്തഞ്ച് പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നു ഈ എല്ലാ പ്രവാചകന്മാരും ഇവിടെ പറഞ്ഞ കാര്യം എന്താണ് എല്ലാവരും പറയുന്നു ഇല്ലല്ലാ അതോടൊപ്പം നിങ്ങൾ ചിന്തിക്കുക കാലഘട്ടങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാമിന്റെ മക്കളുടെ നാഗരികതയല്ല അവരുടെ ഭാഷയല്ല അവരുടെ സംസ്കാരമല്ല നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്നത് ഇങ്ങനെ നൂറ്റാണ്ടുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു കാലഘട്ടങ്ങൾ ഇങ്ങനെ മാറി വരുന്നു മനുഷ്യന്റെ താമസ സ്ഥലങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യനതാ ഭൂമിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ ഒരുപാട് പരിഷ്കാരങ്ങൾ നേടിയെടുക്കുന്നു ആദ്യകാലം ഭക്ഷണം പാകം ചെയ്യാൻ അറിഞ്ഞിരുന്നില്ല കാട്ടുതീ വന്ന് എവിടെയോ ഒരു മൃഗത്തിനെ ആ കാട്ടുതീയിൽ വേവിച്ചപ്പോഴാണ് ഭക്ഷണം കഴിക്കുമ്പോൾ വേവിച്ചു തിന്നുന്നതിന്റെ മഹത്വം മനുഷ്യർ ചിലർ മനസ്സിലാക്കിയതെന്നൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ ശിലായുഗമെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആയുധം ഉപയോഗിക്കാൻ അറിയാത്ത കാലം കഴിഞ്ഞു പോയിരുന്നു ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ മനുഷ്യനിൽ മുൻകാലത്ത് കഴിഞ്ഞെങ്കിലും നിങ്ങൾ ഓർക്കൂ ചിന്താശക്തിയോടുകൂടെ തന്നെ ചിന്തിക്കണമെന്നൊന്നുകൂടി ഞാൻ ഉണർത്തുകയാണ് ഇങ്ങനെ ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസലാമ മുതൽക്ക് പ്രവാചകന്മാരുടെ ശൃംഖല ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു എല്ലാവരും വരുന്നു കാലഘട്ടത്തിന് വ്യത്യാസമുണ്ട് പെരുമാറ്റത്തിന് വ്യത്യാസമുണ്ട് പ്രവാചകന്മാർക്ക് നൽകിയതായ മാനുഷിക കഴിവുകൾക്ക് പോലും വ്യത്യാസമുണ്ട് സ്വഭാവങ്ങൾ ഭാഷകൾക്ക് വ്യത്യാസമുണ്ട് പക്ഷേ എല്ലാവരും പറയുന്നു അറുസലനീ റബ്ബീ എന്നെ എൻ്റെ രക്ഷിതാവ് പറഞ്ഞയച്ചതാണ് എന്തിനു വേണ്ടി അള്ളാഹുവിന്റെ കെലിമത്തില ഇലാഹ ഇല്ലല്ലാ ഈ കലിമത്തു തൗഹീദിനെ പഠിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും മനുഷ്യ സമുദായത്തിനോട് പറഞ്ഞത് പരിശുദ്ധ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഈ വാക്കിന്റെ ശക്തി ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ എത്രയോ സംഘടനകളുണ്ട് എത്രയോ നേതാക്കളുണ്ട് പക്ഷേ അവരെല്ലാം തന്നെ എത്രയോ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നുവെങ്കിൽ അവരുടേതായ നീക്കങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്ത ചുറ്റുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നേതാക്കന്മാർ ഒരേ ഒരു കാര്യം ഇവിടെ പറഞ്ഞതായിട്ട് കലിമത്തു തൗഹീദിലായില്ലാതെ മറ്റൊരു വാക്കും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ആ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നേതാക്കളും ഒരേ ഭാഷയിൽ തന്നെ പറയുന്നു അർസലനി റബ്ബീ എന്നെ ഈ ലോകം പടച്ച റബ്ബാണ് പറഞ്ഞയച്ചത് എന്തുകൊണ്ട് ഈ കെലിമത്ത് തൗഹീദ് പറയാൻ വേണ്ടി ഇങ്ങനെയുള്ള കലിമത്തു തൗഹീദ് ആ കലിമത്തു തോഷീദാകുന്ന കൊട്ടാരം പരിശുദ്ധ ഇസ്ലാമാകുന്ന ആ സൗധത്തിന്റെ അവസാനത്തെ ഇസ്തിക വെക്കുന്ന രീതിയിലാണ് മഹാനായ നബിയുന ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് വന്ന് ദീനിയായ പ്രബോധനങ്ങൾ നടത്തിയത് അതേ ലാ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുല്ലാഹ് ഈ രണ്ട് വാക്കോട് ബന്ധിച്ച ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട സുദ്ദീഖ് അലി അള്ളാഹു അൻഹു ഒരവസരത്തിൽ ഉണർത്തുകയുണ്ടായി ഇല്ലാ ബിമാ സലഹ ബിഹിൽ അവലൂൻ അവസാന കാലത്ത് ഈ സമുദായം നന്നാവുകയില്ല ഈ സമുദായത്തിന്റെ ആദ്യ സമുദായം എന്തുകൊണ്ട് നന്നായോ അവരെന്തുകൊണ്ട് വിജയിച്ചു അതുകൊണ്ടേ അവസാന കാലത്തും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ കാലഘട്ടം മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് നാം ഒന്ന് പരിശോധിച്ചാൽ എല്ലാ സ്ഥിതിയിലും വിഷമസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബദറിന്റെ ചരിത്രമെല്ലാം ഞാനും നിങ്ങളും അയവിറക്കുന്നു അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യഥാർത്ഥ കലിമത്തു തൗഹീദിന് വേണ്ടി ആ ബദറിന്റെ രണഭൂമിയില് നമ്മുടെ മുൻഗാമികളതാ അവരുടെ രക്തം നൽകി അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ നൽകിക്കൊണ്ട് ലിത്തക്കൂന കെലിമത്തുല്ലാഹിഹിയല്ല ഇലാഹ ഇല്ലല്ലാ ഈ വാക്കിന്റെ വിജയത്തിന് വേണ്ടി അവരതാ കഠിനത്യാഗം ചെയ്യാൻ അവർ സന്നദ്ധരാകുന്നു ആൾക്കാർ അവിടെ ന്യൂനപക്ഷമാണ് ആയുധം അവരുടെ കൈവശത്തിലില്ല പക്ഷേ അവരുടെ മനസ്സിൻ്റെതായ വിശ്വാസം അലീമാൻ ഈമാൻ ആ അചഞ്ചലമായിരിക്കുന്ന വിശ്വാസം അവരേതാ ലോകത്ത് തുല്യതയില്ലാത്തൊരു വിജയത്തിന്റെ വാഹകരാക്കുന്നു അള്ളാഹു മലക്കുകളെ കൊണ്ടുപോലും അവരെ സഹായിക്കുന്നു അവര് പറഞ്ഞിരുന്നതും പരിശുദ്ധ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നിതാ എവിടെ പരിശോധിച്ചാലും അമാക്കഫൻ അസംബത്തു വലാ ഹർബിൻ تغشاهم ظلم من فوقهم ظلم في البر في البحر في جو السماء ترى رسل المانية تلقاهم فتلتئم لم يبق في الأرض شبر لا تهدده شتى المهالك أو يجري عليه دم ഇന്നീ ലോകത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ ഒരു വാർത്ത നാം നിങ്ങളും കേൾക്കുകയാണെങ്കിൽ അവിടെ ഇതാ അങ്ങനാക്രമം ഇവിടെ ഇങ്ങനെ ഉപദ്രവങ്ങള് അവിടെ സ്ഫോടനങ്ങള് ഇവിടെ അട്ടിമറി ശ്രമങ്ങള് അവിടെ വിമാനം തട്ടി കൊണ്ടുപോകല് മറുഭാഗത്ത് മറ്റുള്ളത് തട്ടിയെടുക്കല് ഇത് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് വാർത്തയിൽ എത്രയോ കേൾക്കേണ്ടി വരുന്നു ഇത് പ്രത്യേകിച്ചും ഈ സമുദായത്തിനെതിരെ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് മഹാൻ ഉണർത്തിയതുപോലെ ഫിൽ ബർറി ഫിൽ ബഹിരി ഫി ജവ്വി തറ കരയിലും കടലിലും പോരാ വായു ആ ആകാശാന്തരീക്ഷത്തിലും ഈ സമുദായത്തിനെതിരെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമി എടുത്ത് പരിശോധിച്ചാൽ ഒരു ചാണ് പോലും കാണാനില്ല അതിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ശത്തൽ മഹാലിക്കിയ ഉയജിരിയാലൈഹിതമോ വിവിധങ്ങളായ നാശങ്ങളിലാ ഓരോ വിഭാഗത്തിനെയും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു വിശിഷ്യ മുസ്ലിം സമുദായത്തിനെ നാനാഭാഗത്തു നിന്നും വിരള ഇരുളുകൾ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രകാശത്തിന്റെ കൈത്തിരിയല്ല കാണാൻ സാധിക്കുന്നത് കൂരിരുട്ടിലേക്കാണ് പലപ്പോഴും നമ്മൾക്ക് ആ കൂരിരുട്ട് പൊതിയുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ജീവിക്കുന്ന ഈ സമുദായത്തിന്റെ നന്മ എങ്ങനെയുണ്ടാകും അതാണ് മഹാനായ സുദ്ദീഖർ അലി അള്ളാഹുവിന് ഉണർത്തിയത് അവസാനകാല മുസ്ലിമീങ്ങൾ വിജയിക്കണമെങ്കിൽ ആദ്യകാല മുസ്ലിമീങ്ങൾ വിജയിച്ചത് കൊണ്ടേ സാധിക്കുകയുള്ളൂ ആദ്യകാലത്തെ മുസ്ലിമീങ്ങൾ വിജയിച്ചത് എന്തുകൊണ്ടാണ് ഒന്നാമതായി മഹാഫത്തുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന സമുദായമായിരുന്നു അവർ അവര് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിച്ചിരുന്നു അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹൻ അവർ സൂക്ഷിച്ചിരുന്നു രണ്ടാമതായി മഹബത്തു റസൂലില്ല സ്വല്ലാഹു അലൈ വസല്ലമ നബി സ്വല്ലാഹു അലൈ വസല്ലമയെ ആത്മാർത്ഥമായിട്ട് അവർ സ്നേഹിച്ചിരുന്നു വാക്കിൽ മാത്രമല്ല മനസ്സറിഞ്ഞ സ്നേഹം അവരിലുണ്ടായിരുന്നു മൂന്നാമത്തെ കാരണം മഹാന്മാര് പറയുന്നു ദിക്കറുല്ലാഹിറ പരലോകത്തിനെ സംബന്ധിച്ചു ബോധം വേണം എങ്കിലേ മനുഷ്യന് നന്നാകാൻ സാധിക്കുകയുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണെന്നുള്ള ചിന്ത ദിക്കാത്തു കൽബിൽ മറി കായിലത്തുല്ലഹൂ ഇന്നൽ ഹയാത്തത കായിക്കും നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചു നോക്കൂ സഹോദര ആ ഹൃദയം ഇടിക്കുന്നത് കാണാൻ സാധിക്കും ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് പ്രാവശ്യം നമ്മുടെ ഹൃദയം ഇവിടെ മിടിക്കുന്നു ആ മിടിപ്പ് ഒരു സൂചനയാണ് കേട്ടോ ജീവിതം എന്നത് മിനിറ്റുകളാണ് സെക്കൻഡുകളാണ് ആ ബോധം ഈ മിടിപ്പിൽ നിനക്കുണ്ടാകുകയാണ് വേണ്ടത് ആദ്യ വിഷയമെടുക്കുക ഒന്നാമത്തെ കാര്യം മഹാഫത്തുള്ള അള്ളാഹുവിനെ പേടിക്കുക നിങ്ങൾ ഓർക്കുന്ന നമ്മുടെ ജീവിതത്തില് അള്ളാഹു പറഞ്ഞ കാര്യം എന്നുള്ള നിലയിൽ എത്രമാത്രം ചെയ്യുന്നു ഒരിക്കലും തന്നെ ഇഹ്ലാസ് ആത്മാർത്ഥത നഷ്ടപ്പെടാത്ത രീതിയിൽ പരിപൂർണമായും സർവാത്മണ അള്ളാഹുവിനിക്ക് അർപ്പിക്കുന്ന ആരാധനകൾ ചെയ്യാൻ നമുക്കൊട്ട് സാധിക്കുന്നുണ്ടോ ഒരാത്മപരിശോധന നടത്തുക നിസ്കരിക്കാൻ നമ്മൾ നിൽക്കുന്നു പറയുന്നു അള്ളാഹുവിനോട് ഇന്ന സ്വലാത്തീവനുസുഖി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ഇന്ന സ്വലാത്തി എന്റെ നിസ്കാരം വനുസുഖി എന്റെ മറ്റുള്ള ഇബാദത്തുകളും മഹയായ എന്റെ ജീവിതവും വമമാത്തി എന്റെ മരണവും ലില്ല അള്ളാഹുവിനിക്കാണെന്ന് ഞാനും നിങ്ങളുമൊക്കെ നിസ്കരിക്കുന്ന എല്ലാവരും ദിവസത്തിൽ അഞ്ച് പ്രാവശ്യം പറയുന്നു പക്ഷേ അവന്റെ ജീവിതം പരിപൂർണമായി അള്ളാഹു പറഞ്ഞതനുസരിച്ചാകുന്നുണ്ടോ അങ്ങനെയാകുന്നുവെങ്കിലേ ആ നിസ്കാരം പരിപൂർണമാകുന്നുള്ളൂ ഇതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു നാം ചെയ്യുന്ന അമലുകളൊക്കെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഇങ്ങനെ പരിപൂർണമായിരിക്കുന്ന വിശ്വാസം മനുഷ്യന്റെ മനസ്സിലുണ്ടാവണം ഒരിക്കൽ മഹാനായ അലി റലി അള്ളാഹു അൻഹു നിസ്കാരത്തിന്റെ രൂപം പറഞ്ഞപ്പോൾ മക്കളോട് പറഞ്ഞു കൊടുത്തു അസൻ ഹുസൈനാരോട് പഠിപ്പിക്കുന്നു മക്കളെ നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അള്ളാന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ചിന്ത വേണം ഒരു നിമിഷം നിങ്ങൾ ഓർക്കൂ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ഒന്നടങ്കം സൃഷ്ടിച്ചതായ റബ്ബുള്ളിസത്ത് സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളെ സൃഷ്ടിച്ച റബ്ബുള്ളിസത്ത് വായു വെള്ളം വെളിച്ചം ഇതെല്ലാം പടച്ച റബുള്ളിസത്ത് ഇത് സഹോദര ഒരു ഗവൺമെന്റിന്റെ ഔദാര്യമല്ല അതല്ലെങ്കിൽ മറ്റുള്ളതായ റേഷൻ പീടികളിൽ നിന്ന് വാങ്ങുന്നതല്ല ഹലകഹുന്നല്ലാ ഇതെല്ലാം പടച്ചത് അള്ളാഹുവാണ് അങ്ങനെ ഈ ലോകത്തിനെ പടച്ച റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധം വേണം അതല്ലേ വജ്ജഹത്തു തന്നെ പഠിപ്പിക്കുന്നത് വജ്ജഹുത്തു വജിഹിയ എന്റെ ശരീരം എന്റെ മുഖത്തിന് ഞാൻ ഇതാ തിരിച്ചിരിക്കുന്നു ലില്ലതി ഒരു പടച്ചവനിലേക്ക് വൽ ആകാശങ്ങളെ പടച്ച റബ്ബ് ഭൂമിയെ പടച്ച റബ്ബ് ആ റബ്ബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സർവവും അവനിക്ക് അർപ്പിക്കുന്ന സ്വഭാവം നമ്മുടെ നിസ്കാരത്തിൽ കാണാൻ സാധിക്കുന്നു അതോടൊപ്പം അവന്റെ ജീവിതം പരിപൂർണമായും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുള്ളതായിരിക്കണം എങ്കിലേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് കെലിമതുത്തോഷീത് തൗഹീദ് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് ആ ബോധം മക്കളെ അള്ളാഹാന്റെ മുന്നിലാണെന്നുള്ള ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇതാണ് മഹാനായ അലി അലി എന്ന് പറഞ്ഞത് അതുപോലെ പരിശുദ്ധ കഴബാലയമാണ് കഴബാലയത്തിലേക്ക് തിരിഞ്ഞാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് ലോകത്തുള്ള സർവ്വ മുസൽമാനും തിരിയുന്ന കഴബയിലേക്കാണ് ആ കഴബായിലേക്ക് തിരിയുമ്പോൾ അതിൻ്റെതായ ഗൗരവം ആ ചിന്ത ചിന്തയും നിങ്ങളുടെ മനസ്സിൽ വരണം വലതുഭാഗത്ത് സ്വർഗമാണ് ഇടതുഭാഗത്ത് നരകമാണ് ഈ ചിന്തയിലൂടെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് മഹാനായ അലിറലിയല്ലാഹു എന്നെ ഉണർത്തുന്നുവെങ്കിൽ നമുക്ക് എപ്പോഴും അള്ളാഹുവുമായി ആ ഭയപ്പാട് ഹൃദയത്തിൽ നിന്ന് പിരിയാൻ പാടില്ല അത് മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് ഇബാദത്തുകളിൽ രസമുണ്ടാവുകയുള്ളൂ ഇബാദത്തുകളിൽ താല്പര്യമുണ്ടാവുകയുള്ളൂ വിക്രു ചെല്ലുമ്പോൾ അതിൻ്റെതായ ഹൈബത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അഷദു ഞാനും നിങ്ങളും പറയുമ്പോൾ അതിൻ്റെതായ നരകത്തിനെ തൊട്ടുള്ള കാവലിനെ തേടലും സ്വർഗത്തിനെ ചോദിക്കലുമെല്ലാം പരിപൂർണമായി മനസ്സിൽ തട്ടണമെങ്കിൽ മഹാപത്തുള്ള അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ പരിപൂർണ ഭയം വേണം അങ്ങനെയുള്ള ഒരു മനുഷ്യനിൽ നിന്നൊരു തെറ്റും തന്നെ സംഭവിക്കുകയില്ല നിങ്ങൾ ഓർക്കൂ പ്രവാചകന്മാരുടെ എല്ലാം ചരിത്രം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഞാൻ സ്മരിക്കുന്നു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം കുറുകാനതാ ഒരു വലിയ സൂറത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവുമായി ഹൃദയം ബന്ധപ്പെട്ടാൽ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും അതിന്റെ ഒരു ഉദാഹരണമാണ് യൂസുഫ് നബി നിങ്ങൾ ഓർക്കൂ യൂസുഫ് നബി അലൈഹിസലാമിനെ അള്ളാഹു അതാ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുന്നു തന്റെ സഹോദരന്മാർ അദ്ദേഹത്തിന് ഒരു വിധേന വെറുത്തു ആ സഹോദരന്മാരതാ കൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിയുന്നു ചരിത്രം ഞാൻ ദീർഘിപ്പിക്കേണ്ട വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ഉണർത്തുകയാണ് ഇങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു അള്ളാഹുവിന്റെ അപാരമായ കൊണ്ട് ആ യൂസുഫ് നബി അലൈഹിസ്സലാം അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ വീട്ടിലെത്തുന്നു അങ്ങനെ ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു അവിടത്തെ രാജാത്തി അവിടത്തെ രാജ്ഞിയുടെ മനസ്സിലതാ യൂസുഫ് നബിയുമായി ഒരു പ്രത്യേകമായ സ്നേഹം ഉടലെടുക്കുന്നു എങ്ങനെയെങ്കിലും യൂസുഫുമായി ഒന്ന് ബന്ധപ്പെടണം ഇതാണ് ആ സുലൈഹ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അവൾ ബിംബാരാധകയായിരുന്നു ഓരോ ബിംബത്തിന്റെ മുന്നിലും ചെന്ന് പറയുമായിരുന്നു യൂസുഫിനെ ഒന്ന് സ്വന്തമായി കിട്ടാൻ ഇങ്ങനെ ആ ബിംബങ്ങളോട് പോലും ആരാധനയിൽ ഈ യൂസുഫിൻ്റെതായ കാര്യം <clears throat> സുലൈഹ ഉണർത്തിക്കൊണ്ടിരുന്നു ഇങ്ങനെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു വേള ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ആരാരും അറിയാത്ത ഒരു സന്ദർഭം ജുലൈഹ വീട്ടിലേക്ക് റൂമിലേക്ക് വിളിക്കുന്നു ഭൃത്യനല്ലേ അടിമയല്ലേ യജമാനത്തി വിളിച്ചു അവിടെ ചെന്ന സമയത്ത് വാതിലെല്ലാം കൊട്ടിയടക്കുകയാണ് അവിടെയുള്ള ദ്വാരങ്ങൾ പോലും അടച്ചിരിക്കുന്നു ആരും കാണാതിരിക്കാൻ അവളുടെ റൂമിലുള്ള ബിംബത്തിന്റെ മുകളിൽ പോലും അത് അവൾ മറയിട്ടിരിക്കുകയാണ് എന്നിട്ടതാ പറയുന്നു യൂസുഫേ എന്റെ മനസ്സിൽ ഉൾക്കടമായ ഒരാഗ്രഹമുണ്ട് നാളുകളേറെയായി ഞാൻ ഈ ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടി ആഗ്രഹിച്ചു നടക്കുകയാണ് ഇന്നിതാ അതിനുള്ള അവസരം കൈവന്നിരിക്കുന്നു ഞാനും നീയുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ സഹോദര പരിശുദ്ധ കലിമത്തു തൗഹീദിലാ ഇലാഹ ഇല്ലല്ലാ അത് മനസ്സിലുറപ്പിച്ച പ്രവാചകന്റെ സ്ഥിതി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് നമുക്ക് എന്നിട്ട് നമ്മുടേതായ മനസ്സിനോടൊരു ചോദ്യം നടത്താം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലിഹിസ്സലാം അവിടെ വെച്ച് ചിന്തിച്ചു പടച്ചവനെ എനിക്ക് എത്രമാത്രം പരീക്ഷണങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞതാണ് എൻ്റെ സഹോദരന്മാർ എന്നെ കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് എൻ്റെ സഹോദരന്മാരോടതാ ഞാൻ എൻ്റെ കുപ്പായം അവരഴിച്ചപ്പോൾ സുഹൃത്ത് സഹോദരന്മാരെ ഈ കുപ്പായമെങ്കിലും നിങ്ങൾ എനിക്ക് നൽകണം കാരണം ഞാൻ ഈ കിണറ്റിൽ കടന്ന് മരിച്ചാൽ എൻ്റെ കഫനായി ഉപയോഗിക്കാൻ കഫം പടയായി ഉപയോഗിക്കാൻ ഈ കുപ്പായമെങ്കിലും നിങ്ങൾ നൽകണമെന്ന് ഞാൻ ചോദിച്ച ഒരു സന്ദർഭമുണ്ടായി ആ സ്ഥിതിയിൽ നിന്ന് എന്നെ റബ്ബ് രക്ഷപ്പെടുത്തി വലുതാക്കി കൊണ്ടുവന്ന് ഇന്നിതാ ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലാണ് ഞാൻ ഇങ്ങനെ എനിക്ക് അനുഗ്രഹം ചെയ്തതായ റബ്ബിനെ ഞാൻ മറന്നുകൂടാ ആ റബ്ബ് എന്നെ കാണുന്നവനാണ് ഈ ചിന്തയതാ മഹാനാ യൂസുഫ് നബിയുടെ മനസ്സിൽ വരുന്നു സുലൈഹയോടതാ പറയുന്നു സുലൈഹ ആരും ഇവിടെ കാണാനില്ല ആരും ഇവിടെ അറിയാനില്ല പക്ഷേ ഇന്ന റബ്ബി ുനി بصدور എന്റെ രക്ഷിതാവുണ്ടല്ലോ എന്നെ സംരക്ഷിക്കുന്ന നാഥൻ ഏഴമുഖായിനത്തല്ലായുനി കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് അതേപോലെ മനസ്സിലുള്ള കാര്യത്തിന് അറിയുന്നവനാണ് അവനെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഞാനും നീയും അത്രമാണ് കാണാനുള്ളതെങ്കിൽ എന്റെ റബ്ബതാ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു മായക്കൂനുമിൻ ഇല്ലാഹുവ വലാ സാദിസുഹും വലാ അതിനാമിൻ ദാലിക വലാ അക്സർ രണ്ടാം മൂന്നാൾ കൂടി സ്വകാര്യം പറയുന്നുവെങ്കിൽ നാലാമത്തവൻ അള്ളാഹുവാണ് നാലാൾ കൂടി സ്വകാര്യം പറയുന്നുവെങ്കിൽ അഞ്ചാമത്തവൻ അള്ളാഹുവാണ് വനഹിനു അക്റബു ഹബിലിൽ വരീദ് നമ്മുടെ അടുത്ത നരമ്പിനേക്കാൾ അള്ളാഹുവിന്റെ സാമീപ്യം നമ്മളോടൊപ്പമുണ്ട് നാം ഒരു വാക്ക് പറയുന്നുവെങ്കിൽ അതുപോലും ഇവിടെ എഴുതി വെക്കപ്പെടുകയാണ് മാ എൽഫിലുമിൻ കൗലിൻ എല്ലാം ഇവിടെ എഴുതി തയ്യാറാക്കാൻ റബുൽ ഇസത്തതാ മലക്കുകളെ പോലും നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സുലൈഹ ആരും ഇവിടെ കാണാനില്ല ആരും ഇവിടെ അറിയാനില്ല പക്ഷേ എന്റെ റബ്ബ് അറിയുന്നവനാണ് അതുകൊണ്ട് ഈ പ്രവൃത്തിക്ക് ഞാനില്ലെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി യഥാ പുറത്തേക്ക് ചാടുന്നു നിങ്ങൾ ഓർക്കൂ ഇത്തരം ഒരു രംഗത്ത് അവനവന്റെ ശരീരത്തിനെ നിയന്ത്രിക്കാൻ അവന്റെ ഇത് സഹായം വായിക്കണം അവന്റെ ഹൃദയത്തിൽ അതിനുള്ള പ്രകാശമുണ്ടാവണം ഈ ശക്തിയാണ് കലിമത്തു തോഷയിൽ നൽകുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം ആ ശത്രുക്കളോടതാ കെലിമത്തു തോഹിദിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ലോകം മടക്കി ഭരിച്ച രാജാവായിരുന്ന നമ്രൂതദാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിയ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന പ്രവാചകൻ പതറിയില്ല നിങ്ങൾ ഓർക്കുക അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സഹായിക്കാൻ അതാ ജിബ്രീൽ അലൈഹിസലാം ഇറങ്ങി വരുന്നു മഹാനായ മലക്ക് മീക്കായിൽ അതുപോലുള്ള മലായിക്കത്ത് പോലും സന്നദ്ധരാവുകയാണ് ഇബ്രാഹീമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസലാം മലക്ക് വന്നുകൊണ്ട് ചോദിച്ചു അതല്ല ഇബ്രാഹിം ഞാനിതാ മലയുടെ അധികാരം എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ തീയിനെ ഞാൻ മലയിട്ടുകൊണ്ട് നശിപ്പിക്കണമോ ഈ സമുദായത്തിന് നശിപ്പിക്കണമോ നിങ്ങൾ സമ്മതിച്ചാൽ ഞാനതിന് ഒരുക്കമാണെന്ന് പറഞ്ഞപ്പോൾ ജിബിരിയിനോട് പറഞ്ഞില്ല നീ അത് ചെയ്യണം എന്നെ രക്ഷപ്പെടുത്തണമെന്ന് അചഞ്ചലമായ വിശ്വാസമുള്ള മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബിരിയിനോട് പറഞ്ഞു നിനക്ക് കൽപ്പനയുണ്ടെങ്കിൽ നിർവഹിക്കുക ഇന്ന റബ്ബി ബിഹാലി എന്നെ പടച്ച റബ്ബ് എന്റെ സ്ഥിതി അറിയുന്നവനാണ് കരിയണമെങ്കിൽ അവനിക്ക് കരിക്കാൻ കഴിയും കരിയാതിരിക്കണമെങ്കിൽ തീയിലും സ്വർഗം നിർമ്മിക്കാൻ സ്വർഗം നൽകാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് ഇന്ന റബ്ബി അലമുബിഹാലി അങ്ങനെയുള്ള റബ്ബിലാണ് ഞാൻ വിശ്വസിച്ചത് അതാണ് ഞാൻ പറഞ്ഞ മഹാനായ മീക്കായിൽ അലൈഹിസ്സലാം ചോദിച്ചു വെള്ളത്തിന്റെ അധികാരം അല്ല എനിക്ക് നൽകിയിട്ടുണ്ട് നിമിഷം കൊണ്ടൊരു ചെറിയ തൂഫാൻ തന്നെ നിർമ്മിച്ചുകൊണ്ട് ഈ തീ ഞാൻ കെടുത്തി കളയാം ഈ സമൂഹത്തിന് ഞാൻ നശിപ്പിച്ച് കളയാം വേണമോ ഇബ്രാഹിം നബി മഹാനവറുകളതാ മറുപടി നൽകി ഇന്ന റബ്ബി അലമുബിഹാലീ എന്റെ അവസ്ഥ എന്റെ റബ്ബിനിക്കറിയുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഓർക്കൂ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ള അവര് ആ വിശ്വാസം ശക്തിപ്പെടുത്തുകയാണ് എല്ലാ പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് യൂസുഫ് നബിയിലേക്ക് തന്നെ നാം ഒന്ന് മടങ്ങുക സുലൈഹ യൂസുഫ് നബിയെ വെറുതെ വിട്ടില്ല എങ്ങനെയെങ്കിലും യൂസുഫുമായി ഒന്ന് ബന്ധപ്പെടണം അതിനുള്ള വഴികളാണ് ചിന്തിക്കുന്നത് പക്ഷേ അവളുടെ എല്ലാ തന്ത്രങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് മഹാനായ യൂസുഫ് നബി ഇതാ രക്ഷപ്പെടുന്നു ഈ സമയത്ത് സുലൈഹാദ സദസ് വിളിച്ചു പറഞ്ഞു പോയി സൂറത്ത് യൂസുഫ് മറിച്ചു നോക്ക് കാണാൻ സാധിക്കും യൂസുഫിനെ ജയിലിലിടുന്നതാണ് അല്ലെങ്കിൽ വിഷമം പിടിച്ച ജോലി നൽകുന്നതാണ് ഇങ്ങനെ യൂസുഫിനെ ഞാൻ അപമാനിക്കുമെന്ന് സുലൈഹ പറഞ്ഞപ്പോൾ സഹോദര ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലഹിസലാം പറഞ്ഞതായ വാക്യം നിങ്ങളൊന്ന് ഓർത്തു നോക്ക് റബ്ബി റബ്ബി എന്റെ രക്ഷിതാവേ അസ്ജിനു ജയിലാകുന്നത് അഹബു ഇലയ്യ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അവരാക്ഷണിച്ച വ്യഭിചാരത്തിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിലിനെയാണെന്ന് ഇബ്രാ യൂസുഫ് നബി പറഞ്ഞെങ്കിൽ ആ യൂസുഫ് നബിയുടെ ഈമാനിന്റെ ശക്തി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് സൂറത്ത് യൂസുഫിൽ കാണാൻ സാധിക്കും സുലൈഖയും യൂസുഫുമായിരിക്കുന്ന സമയത്ത് വലക്കത് ഹമ്മത്ത് हम् अभिहा യൂസുഫിന്റെ മനസ്സിലേക്ക് ആ ചിന്ത വരാൻ വരുന്നു അതുപോലെ തന്നെ സുലൈഹബി കരുതിയിരിക്കുകയാണ് അള്ളാഹുവിന്റെ ബുർഹാൻ അള്ളാഹു നൽകിയതായ നേഴ്മത്തിനെ സംബന്ധിച്ചുള്ള ചിന്ത അള്ളാഹു പടച്ചതാണെന്നുള്ള ബോധം യൂസുഫ് നബിന്റെ മനസ്സിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ചരിത്രം ഇങ്ങനെയല്ല നമ്മൾ കേൾക്കേണ്ടി വരിക നിങ്ങൾ ഓർക്കൂ ഇങ്ങനെയാ ബുർഹാനു റബ്ബ് ഹൃദയത്തിന്റെ ആ ബന്ധം ഇതാണ് മനുഷ്യനെ തെറ്റിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് അതാണല്ലോ റസൂലുല്ലാഹി നമുക്ക് പഠിപ്പിച്ചു തന്നത് അൽ കൽബിൽ നാം ഓർക്കും ഇങ്ങനെ അള്ളഹാനെ സംബന്ധിച്ച് അറിയാത്തവരല്ലല്ലോ ഈ ലോകത്ത് അതുപോലെ തന്നെ എത്രയെത്ര ബുദ്ധിജീവികൾ ഈ ലോകത്തുണ്ട് എത്രയെത്ര തൻ്റെ ഇടമുള്ളവരെന്ന് അഭിമാനിക്കുന്നവർ ഈ ലോകത്തുണ്ട് പക്ഷേ പലരും നിരീശ്വരവാദികളാണ് നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ വാഹകരാണ് ദൈവമില്ലെന്ന് പോലും അല്ലയില്ലെന്ന് പോലും പറയുന്നവരാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു അങ്ങനെ ഒരാൾ മൂമിനാകണമെന്ന് ബുദ്ധി കൊണ്ട് പോലും സാധിക്കാത്ത കാര്യമാണ് അള്ളാഹുവിന്റെ അപാരമായ ഒരു നിയമത്താണ് ഈമാൻ ലഭിക്കുക എന്നത് അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് അൽ ഈമാനു ഫീ വിശ്വാസിയുടെ മനസ്സിലേക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രകാശമാകുന്നു ഈമാൻ എന്ന് പറയുന്നത് ആ ഈമാനുള്ള മനുഷ്യനേക്ക് അള്ളാനെ സംബന്ധിച്ച് ഭയമുണ്ടാകും അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ കാര്യം അവൻ ചെയ്യുകയില്ല അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യലിൽ നിന്നൊഴിവാവുകയുമില്ല അങ്ങനെയുള്ള ഈമാനിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അത്തരം ഒരു കൽബാണ് ഇന്ന് ഈ സമുദായത്തിന് ആവശ്യമായിട്ടുള്ളത് എങ്കിലേ ഈ സമുദായം വിജയിക്കുകയുള്ളൂ ഇതാണ് മഹാന്മാർ ഉണർത്തുന്നത് ഒന്നാമത് വിജയി ജീവിക്കണമെങ്കിൽ നമ്മുടെ സഹായി നമ്മുടെ കാര്യത്തിന് നാം അള്ളാഹുവിനെ അവലംബിക്കണം ഇവിടത്തെ പട്ടാളമോ പോലീസോ അല്ല അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായമല്ല വയലാറബിഹിം റബ്ബിഹിം യതവക്കലൂ സർവകാര്യങ്ങളും റബ്ബിൽ വരമേൽപ്പിക്കുക എങ്കിൽ അള്ളാഹു താല വിജയിപ്പിക്കും സംശയിക്കേണ്ടതില്ല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുഭവിച്ച വിഷമങ്ങളൊന്നും ഇന്ന് നാം ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കലിമത്ത് തോഹീദ് പറഞ്ഞതിന്റെ പേരില് ആ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടുവെങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പതറിയില്ല ഇബ്രാഹിം നബി ധീരനായി ലോകത്തിന്റെ അള്ളാഹുവിന്റെ മുന്നിൽ ഏകനായി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ തൗഹീരിന്റെ ശബ്ദം മുഴക്കിയപ്പോൾ ലോകം മടക്കി ഭരിച്ച നമ്രൂദിന്റെ എല്ലാ ശക്തികളും അവിടെ തകരുകയാണ് ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ സഹായം ആഗ്രഹിച്ച ഇബ്രാഹീമിനെ ലോകത്തിന്റെ രക്ഷിതാവ് കൈവിട്ടില്ല അള്ളാഹു പറഞ്ഞു തീയേ എന്റെ ദാസനാണ് എന്നിൽ വിശ്വസിച്ചവനാണ് ഞാനാറുകൂനി ഭരതം സലാമെന്നല ഇബ്രാഹീം الرجيم എന്നിൽ വിശ്വസിച്ചവരെ പരാജയപ്പെടുത്താൻ പാടില്ല അവരെ നശിപ്പിക്കാൻ പാടില്ല അവർക്ക് അഗ്നികുണ്ടം പരദീശയാവണം അവർക്ക് അഗ്നികുണ്ടം ഫിറുദൌസാക്കി മാറ്റാൻ അള്ളാഹുവിനിക്ക് സാധിക്കുന്നു കൊല്ലാ നാം കൽപ്പന നൽകി കൂനി വസലാമൻ അലാ ഇബ്രാഹിം ഇബ്രാഹിമിനിക്ക് അനുഗ്രഹമുള്ള തണുപ്പായി മാറൂ തീയേ എന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഒരു രോമത്തിന് പോലും ബോറലേൽക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അലൈഹിസ്സലാം സുസ്മേരവതരനായിക്കൊണ്ട് ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ സഹോദരാജന്തലമായ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന സർവ തീക്കുണ്ടുകളെയും ആധുനിക നമ്രൂദുകളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും സംശയിക്കേണ്ടതില്ല അത്തരം മാനിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇതാണ് ഇന്ന് ഈ സമുദായത്തിന് ആദ്യമായി ആവശ്യമായിട്ടുള്ളത് ബദറിന്റെ നാളുകളിലാണല്ലോ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബദറിൽ വിജയിക്കാൻ സാധിച്ചത് ആയുധം അവിടെ ഉണ്ടായിരുന്നില്ല പ്രസന്റേഷൻ കൊടുക്കാൻ പണം നബിയുടെ ഇല്ല അമിതമായി വല്ല ഭക്ഷണം കൊടുക്കാൻ കൈവശത്തിൽ ഉണ്ടായിരുന്നില്ല അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി ജീവിക്കുന്ന മുഹാദിറുകളായ സഹാബാക്കൾ മദീനയിൽ അവരോടൊപ്പം ജീവിതത്തിന് പങ്കുവച്ച അൻസാരികളായ സഹാബത്ത് കൈവശത്തിലൊന്നുമില്ല അവരുടേതായ സമ്പത്തിന്റെ ബാങ്ക് ബാലൻസുകൾ അവരുടെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ആ മദീനയിൽ ചെന്ന് താമസിക്കുന്ന ഒരു സമുദായത്തിന് ജീവിക്കാൻ അനുവദിക്കാത്ത ഒരവസ്ഥാവിശേഷം ഉണ്ടായപ്പോൾ കഴിഞ്ഞപ്പോഴാണല്ലോ ബദർ യുദ്ധമുണ്ടായത് നിങ്ങൾ ഓർക്കൂ മക്കയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് തടയപ്പെടുന്നു അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും യാത്ര തിരിക്കുന്നു മദീനയിലേക്ക് പോകുന്ന സമയത്ത് മഹാനായ മുസ്തബർ അലി അള്ളാഹുവിനെ പോലോത്തവരോട് ശത്രുക്കൾ പറഞ്ഞത് എന്താണ് മുസ്താബെ ശരീരം മാത്രം കൊണ്ടുപോവുക ഉടുമുണ്ട് മാത്രമാണ് നൽകിയത് നല്ല പണക്കാരനായിരുന്ന സഹാബി മദീനയിലേക്ക് അത്യാവശ്യം കുറച്ച് പണവുമായി പോകാൻ ഉദ്ദേശിച്ചു അന്വേഷിച്ചപ്പോൾ ശത്രുക്കളതാ തടഞ്ഞു വെക്കുന്നു ഒരു മുണ്ട് മാത്രമാണ് നൽകുന്നത് ആ മുസ്തബർ അലി രണഭൂമിയിൽ മരിക്കുന്ന സമയത്ത് തന്റെ കാല് മൂടുമ്പോൾ തലമൂടാൻ കഴിയാത്ത ആ കഷ്ണമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നതെന്ന് ചരിത്രത്തിൽ കാണുന്നു ഇങ്ങനെയുള്ള ഒരു സമുദായമാണ് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വിജയം കൊയ്തെടുത്തത് ബദറിന്റെ ചരിത്രം നാം പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇവിടെ പറയുന്നു എത്ര യുദ്ധങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം കോടിക്കണക്കിന് മനുഷ്യന്മാർ മരിച്ച യുദ്ധങ്ങളാണ് ആ യുദ്ധങ്ങളൊക്കെ അതുപോലെ ഇപ്പൊ അടുത്ത കാലത്ത് പല യുദ്ധങ്ങളൊക്കെ നടന്നില്ലേ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ പലരും പേടിച്ച് കുടി കങ്ങിയ തലവരെ മണ്ടി അനുഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പല യുദ്ധങ്ങളും നടന്നു പക്ഷെ ആരെങ്കിലും അതൊക്കെ സ്മരിക്കുന്നുണ്ട് എവിടെയെങ്കിലും വല്ല വാലിൻ്റെ നോട്ടീസും കണ്ടക്കണങ്ങൾ നമ്മുടെ ഒക്കെ ഇപ്പൊ പോയിട്ടുണ്ട് ചിങ്കി ഒരു നാല് കിലോമീറ്റർ നടക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും ബദർ കഥാ ചരിത്രം ബദർ സീറ പാരായണൻ ഇന്ന മൗലവി മറ്റേ മൗലവി മറിച്ചേ മൗലവി എന്ന് പറയും എവിടെങ്കിലും കണ്ടക്കണങ്ങൾ ഒന്നാം ലോക മഹായുദ്ധം ജബ്ബാർ പൈസ അവതരിപ്പിക്കണമെന്നോ അതല്ലെങ്കിൽ ഗൾഫ് മഹായുദ്ധം മറ്റേ പൈസ അവതരിപ്പിക്കുന്നു ഇവിടെയും കാണുമില്ല അതിലൊന്നും ഒരു ആത്മാർത്ഥതല്ല ഇല്ല അതുകൊണ്ട് തന്നെയാണ് ആ യുദ്ധത്തിനൊന്നും ആളെ മരിച്ചു എന്നല്ലാതെ അതിനൊന്നൊരു വലിയ കഴമ്പില്ല അതേ സ്ഥാനം ബദർ യുദ്ധത്തിന്റെ ചരിത്രങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മറക്കാൻ കഴിയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഇത്ര പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇവിടെ വിസ്മരിക്കാൻ അത് സാധിക്കുന്നില്ല അത് തന്നെയാണ് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ശക്തി അതുപോലെ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ മായിച്ചു കളയാൻ ഈ ലോകത്തിന് കഴിയൂല പക്ഷേ ഇരുളുകൾ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇരുളിനെ ഈ തമോയുഗത്തിനെ അതിജീവിക്കാൻ മുസ്ലിമീങ്ങൾ പ്രകാശം ഇവിടെ നൽകാൻ സാധിക്കണം ഇതാണ് ഈ ലോകത്തിന് ആവശ്യം അതെങ്ങനെ സാധിക്കും അള്ളാഹനെ ഭയപ്പെട്ടാൽ സാധിക്കും എങ്കിലല്ലേ ഈമാനിന്റെ പ്രകാശം മനുഷ്യന്റെ മനസ്സിലുണ്ടാവുകയുള്ളൂ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ ആ ബദർ നിങ്ങൾ ഓർത്തു നോക്കും മഹാനായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തും എല്ലാ കാര്യത്തിനും സന്നദ്ധരായിക്കൊണ്ട് യുദ്ധമുന്നണിയിലേക്ക് അവർ നീങ്ങി വിജയിക്കാൻ സാധിച്ചു ഇന്നും സാധിക്കും ഇസ്ലാമിന്റെ മക്കൾ എല്ലാവരും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഓരോരുത്തരും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ നാം ആരും അതിനൊരുക്കമില്ലാത്തൊരവസ്ഥയാണ് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ ഇങ്ങനെ മഹാനായ നബിയും സഹാബത്തും ആ മദീനയിൽ താമസിക്കുമ്പോൾ ആ ചട്ടവട്ടങ്ങൾ കൂട്ടുന്നു ഇന്നുള്ളത് പോലെ തന്നെ എല്ലാവരും അവരുടെ ഭിന്നിപ്പുകളൊക്കെ മറന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ നശിപ്പിക്കുവാനുള്ള കാര്യത്തിൽ തീരുമാനിച്ചു അബൂ സുഫിയാന നേതൃത്വത്തിൽ ഒരു വിഭാഗം കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോയിരുന്നു ആ കച്ചവട സംഘത്തിന് മഹാനായ റസൂലും സഹാബത്തും എതിരിടേണ്ടി വന്നു ആ കച്ചവട സംഘത്തിനെ തടുക്കുക എന്നുള്ള നിലയിൽ നിർബന്ധ സാഹചര്യം വന്നപ്പോഴാണ് ഇസ്ലാം ഒരു യുദ്ധ യുദ്ധപ്രോത്സാഹനം നടത്തുന്ന മതമായിട്ടല്ല അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല ഈമാനിന്റെ ചില കാര്യങ്ങൾ മാത്രം ഉണർത്താനാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് വിഷയത്തിൽ മാത്രം അങ്ങനെ മഹാനായ റസൂലും സഹാബ് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുൽ കിറാമും ആ ബദറിന്റെ രണഭൂമിയിൽ എത്തിച്ചേരുന്നു ശത്രുക്കളതാ സർവായുധഭൂഷികളാ കൃത്യമായി മറുഭാഗത്തും എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സഹാബത്തിനിക്ക് ആത്മധൈര്യം നൽകാൻ അള്ളാഹുവിന്റെ റസൂലിനിക്ക് അവർക്ക് പ്രസന്റേഷൻ ലഭിക്കാനോ പ്രസന്റേഷൻ നൽകാനില്ല സന്തോഷ് ട്രോഫിയിലതാ നമ്മുടെ നാട്ടിലൊരു വിജയം ആഘോഷിച്ചപ്പോൾ എന്തൊക്കെയോ കൊടുക്കാനും വിളിച്ചു പറയാനുമുണ്ട് പക്ഷേ അവർക്കല്ലാ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ബദറിരതിരിങ്ങൾക്ക് അള്ളാന്റെ റസൂലിന് ഒരു ദൃഹം പോലും വന്ന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു സഹാബികളെ ഇങ്ങനെ ഇതാ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അൻസാരികളും മുഹാജിറുകളും അതാ നബിയോട് പ്രതിജ്ഞ ചെയ്യുന്നു ബൈഅത്ത് ചെയ്യുന്നു അൻസാരികളായ സഹാബത്തിൽ നിന്നും സിദ്ദീഖ് റലി അള്ളാഹുവന്നു അതുപോലെ തന്നെ മഹാനാഴ്മർ ഖത്താബ് റലി അള്ളാഹുവന്നു രണ്ടാളും പറഞ്ഞു പ്രവാചകരെ സർവാത്മന നിങ്ങളുടെ പിന്നിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാം ഈ സമയം അൻസാരികളുടെ നേതാവായ സഹദബിനും അനുയായികളും ഇരിക്കുന്ന ഭാഗത്തേക്ക് നബി സൊല്ലാഹു അലൈ വസല്ലമ തിരിഞ്ഞു നോക്കുന്നു കാരണം പ്രവാചകൻ മദീനയിൽ ചെന്നു അവിടുത്തെ താമസ സൗകര്യങ്ങൾ അവിടെ ആരും ഉപദ്രവിക്കുകയില്ല ഈ ഉത്തരവാദിത്തമേ മദീനക്കാർ ഏറ്റിട്ടുള്ളൂ അതല്ല യുദ്ധത്തിലും സമാധാനത്തിലും നബിയോടൊപ്പം പൂർണ്ണമായി നിൽക്കുക എന്ന കാര്യത്തിലുണ്ടോ ഇതൊന്നറിയണമല്ലോ റസൂലിന്റെ ചില പരീക്ഷണങ്ങളായിരുന്നു ഇങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സാഹിബിന് മഹാദിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ സിദ്ദീഖ്ലാഹുവിനിക്ക് മൊഹാജിറുകളിലുള്ള സ്ഥാനം പോലെ മഹാനായ സാഹിബിനിക്കും അൻസാരികളിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു അതിനും പുറമെ അൻസാരികളാണല്ലോ കൂടുതലും യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടവർ മുഹാജിരിങ്ങൾ വളരെ കുറച്ചേ മദീനത്തിൽ മക്കത്തിൽ നിന്നും ചെന്നവരുള്ളൂ ഇരുന്നൂറ്റിയേഴോളം അൻസാരികളായ സഹാബികളാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത് അങ്ങനെ മഹാനായ റസൂലുല്ലാഹി സ്വല്ലാഹു അലൈ വസല്ലമ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ സഹദർ അലി എന്ന് പറയുന്നു നബിയേ അങ്ങ് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണോ നോക്കുന്നത് ആ നോട്ടം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് നൽകാം പണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജനത മൂസാ നബിയോട് പറയുകയുണ്ടായി യുദ്ധത്തിന് വിളിച്ചപ്പോൾ ഇത് നീയും നിന്റെ പടച്ചവനും പോയി യുദ്ധം ചെയ്യുക ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞൊരു വിഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഞങ്ങളെ കണക്കാക്കേണ്ടതില്ല നിങ്ങൾ നടക്കൂ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നബിയേ എത്രത്തോളം മഹാനായ സൈദർ അലി അള്ളാഹു അൻഹു അവിടെ വെച്ച് പറയുകയാണ് തിരമാലകൾ അലയടിക്കുന്ന കടലുണ്ടല്ലോ പ്രവാചകരെ അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ ആ തിരമാലകളുള്ള കടലിൽ ചാടിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിനു വേണ്ടി മരിക്കാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നുവെങ്കിൽ ആ കടലിലേക്ക് എടുത്തു ചാടാൻ ഞങ്ങൾ ഒരുക്കമാണ് നബിയെ മറിച്ച് അങ്ങ് കാണുന്ന ഉയരമുള്ള പർവ്വതത്തിന്റെ ശിഖരത്തിൽ കയറിക്കൊണ്ട് ആ മലമുകളിൽ കയറി നിന്നുകൊണ്ട് അള്ളാഹു അക്ബർ വിളിക്കാനാണ് കൽപ്പനയെങ്കിൽ ലായിലാഹില്ലക്ക് വേണ്ടി പൊരുതാനാണ് അങ്ങയുടെ കൽപ്പനയെങ്കിൽ ലസ്സഴുതിനാഹാ അവിടെ കയറാനും ഞങ്ങൾ ഒരുക്കമാണ് നബിയേ എന്ന് മഹാനായ സായദ് അലി അള്ളാഹുൻ ഉറപ്പ് നൽകുകയാണ് ഇങ്ങനെ ഈ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മരിക്കാൻ സന്നദ്ധരായ ആ സഹാബാക്കളുമായി മഹാനായ റസൂലുല്ലാഹി ബദറിലേക്ക് നീങ്ങുന്നു ആ ബദറിൽ ചെന്നതോടുകൂടിയതാ യുദ്ധത്തിന്റെ തുടക്കമാവുന്നു ആ യുദ്ധത്തിൽ റസൂലുല്ലാഹി സ്വല്ലാഹു അലൈ വസല്ലമ അവർക്ക് പരിശുദ്ധ ഖുർആാനിലൂടെ ഉപദേശം നൽകിയ നൽകിയപ്പോൾ ആ ഖുർആൻ അവരുടെ ഈമാനെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നു ഖുർആൻ കേട്ടാൽ ഈമാൻ ഉണ്ടാകുമെന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നു പക്ഷേ ഇന്നുള്ള അവസ്ഥ എന്താണ് ഖുർആൻ കേൾക്കാത്തത് കൊണ്ടാണോ ഈ അടുത്ത ദിവസം ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് ഗൾഫിൽ നിന്ന് വരുന്ന ഒരു സുഹൃത്ത് ആക്ഷേപിക്കല്ല അങ്ങനത്തെ ഒരു ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ അതിനു വേണ്ടി പറയാം നല്ല മുസഹഫ് ഫോറി മുസഹഫ് അവന്റെ പെട്ടിയിലുണ്ട് അതുപോലെ തന്നെ നല്ല വിസ്കിയുടെ കുപ്പിയും അവൻ അതിൽ വെച്ചിട്ടുണ്ട് ഇത്രേ അവൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളൂ ഇത്തരം ചുറ്റുപാടുകളല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത് റബ്ബ് കാത്തു രക്ഷിക്കുമാരാവട്ടെ